അധ്യായം പന്ത്രണ്ട് യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ ഏഴു ദിവസം അശുദ്ധയായിരിക്കണം ഋതുവിന്റെ മാലിന്യകാലത്തെന്ന പോലെ അവൾ അശുദ്ധയായിരിക്കണം എട്ടാം ദിവസം അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം പിന്നെ അവൾ മുപ്പത്തിമൂന്ന് ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം അവളുടെ ശുദ്ധീകരണ കാലം തികയുന്നതുവരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത് വിശുദ്ധ മന്ദിരത്തിലേക്ക് വരികയുമരുത് പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ രണ്ടാഴ്ച വട്ടം ഋതുകാലത്തെന്ന പോലെ അശുദ്ധയായിരിക്കണം പിന്നെ അറുപത്താറ് ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിൽ ഇരിക്കണം മകനു വേണ്ടിയോ മകൾക്കു വേണ്ടിയോ അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞ ശേഷം അവൾ ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അവനത് യഹോവയുടെ സന്നദ്ധിയിൽ അർപ്പിച്ച് പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അവളുടെ രക്തസ്രവം നിന്നിട്ട് അവൾ ശുദ്ധയാകും ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവൾക്കുള്ള പ്രമാണം ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ രണ്ട് കുറുപ്രാവിനെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരേണം പുരോഹിതൻ അവൾക്കുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്നാൽ അവൾ ശുദ്ധയാകും